അധ്യായം പതിനെട്ട് ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി ക്ഷാമമോ ശമരിയയിൽ കഠിനമായിരുന്നു ആകയാൽ ആഹാബ് തന്റെ ഗ്രഹവിചാരകനായ ഒബാദ്യാവെ ആളയച്ചു വരുത്തി ഒബദ്യാവോ യഹോവയിങ്കൽ മഹാഭക്തനായിരുന്നു ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഓബദ്യാവ് നൂറ് പ്രവാചകന്മാരെ ചെന്ന് ഓരോ ഗുഹയിൽ അമ്പതീതു പേരായി ഒളിപ്പിച്ചു അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ചു ആഹാബ് ഓബദ്യാവോട് നീ നാട്ടിലുള്ള എല്ലാ നീരുറവുകളുടെയും തോടുകളുടെയും അരികത്ത് ചെന്ന് നോക്കുക പക്ഷേ മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതെ കുതിരകളെയും കോവർ കഴുതകളെയുമെങ്കിലും ജീവനോടെ രക്ഷിപ്പാൻ നമുക്ക് പുല്ലു കിട്ടും എന്ന് പറഞ്ഞു അവർ ദേശത്തുകൂടി സഞ്ചരിക്കേണ്ടതിന് അതിനെ തമ്മിൽ പകുത്തു ആഹാബ് തനിച്ച് ഒരു വഴിക്ക് പോയി ഓബദ്യാവും തനിച്ച് മറ്റൊരു വഴിക്ക് പോയി ഓബദ്യാവ് വഴിയിലിരിക്കുമ്പോൾ ഏലിയാവ് എതിരേറ്റു വരുന്നത് കണ്ട് അവനെ അറിഞ്ഞിട്ട് സഷ്ടാംഗം വീണു എന്റെ യജമാനനായ ഏലിയാവോ എന്ന് ചോദിച്ചു അവൻ അവനോട് അതെ ഞാൻ തന്നെ നീ ചെന്ന് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനനോട് ബോധിപ്പിക്ക എന്ന് പറഞ്ഞു അതിനവൻ പറഞ്ഞത് അടിയനെ കൊല്ലേണ്ടതിന് ആഹാബിന്റെ കയ്യിലേൽപ്പിപ്പാൻ അടിയൻ എന്തു പാപം ചെയ്തു നിന്റെ ദൈവമായ യഹോവയാണ് നിന്നെ അന്വേഷിപ്പാൻ എന്റെ യജമാനൻ ആളയക്കാത്ത ജാതിയും രാജ്യവും ഇല്ല നീ അവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അവൻ ആ രാജ്യത്തെയും ജാതിയെയും കൊണ്ട് നിന്നെ കണ്ടിട്ടില്ല എന്ന് സത്യം ചെയ്യിച്ചു ഇങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവല്ലോ ഞാൻ നിന്നെ പിരിഞ്ഞുപോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുപോകും ഞാൻ ആഹാബിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തൻ ആകുന്നു ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ നൂറു പേരെ ഓരോ ഗുഹയിൽ അമ്പതീതു പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ അങ്ങനെയിരിക്കെ നീ എന്നോട് ചെന്ന് നിന്റെ യജമാനനോട് ഏലിയാവ് ഇവിടെ ഉണ്ടെന്ന് ബോധിപ്പിക്ക എന്ന് കൽപ്പിക്കുന്നുവോ അവൻ എന്നെ കൊല്ലുമല്ലോ അതിനേലിയാവ് ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് ഞാൻ ഇന്ന് അവന് എന്നെ തന്നെ കാണിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഓബദ്യാവ് ആഹാബിനെ ചെന്ന് കണ്ട് വസ്തുത അറിയിച്ചു ആഹാബ് ഏലിയാവെ കാൺമാൻ ചെന്നു ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട് ആറിത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു അതിനവൻ പറഞ്ഞത് ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല നീയും നിന്റെ പിതൃഭവനവുമത്രേ നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രയേലിനെയും ബാലിന്റെ നാനൂറ്റൻപത് പ്രവാചകന്മാരെയും ഇസബേലിന്റെ മേശയിങ്കൽ ഭക്ഷിച്ചുവരുന്ന നാനൂറ് അശേര പ്രവാചകന്മാരെയും കാർമേൽ പർവ്വതത്തിൽ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുക അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ ആളയച്ചു കാർമേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവജനത്തോടും നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽവയ്ക്കും യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ ബാലിന്റെ പ്രവാചകന്മാരോ നാനൂറ്റൻപത് പേരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെ തരട്ടെ ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ണം ഖണ്ണമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ മറ്റേ കാളയെ ഞാനുമൊരുക്കി തീയിടാതെ വിറകിന്മേൽ വയ്ക്കാം നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്നുത്തരം പറഞ്ഞു പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട് നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളുവീൻ നിങ്ങൾ അധികം പേരുണ്ടല്ലോ എന്നിട്ട് തീയിടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് കൊടുത്ത കാളെ അവർ എടുത്ത് ഒരുക്കി ബാലെ ഉത്തരമരലേണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല തങ്ങൾ ഉണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു ഉറക്ക വിളിപ്പീൻ അവൻ ദേവനല്ലോ അവൻ ധ്യാനിക്കയാകുന്നു അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു അല്ലെങ്കിൽ യാത്രയിലാകുന്നു അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു അവനെ ഉണർത്തേണം എന്ന് പറഞ്ഞു അവർ ഉറക്ക വിളിച്ച് പതിവ് പോലെ രക്തമൊഴുകുവോളം വാൾകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു അവൻ ഇടിഞ്ഞുകിടന്ന കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി നിനക്ക് ഇസ്രയേൽ എന്ന പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് കല്ല് എടുത്തു കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു യാഗപീഠത്തിന്റെ ചുറ്റും രണ്ട് സേയ വിത്ത് വിതപ്പാൻ മതിയായ വിസ്താരത്തിൽ ഒരു തോടുണ്ടാക്കി പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വിറകിന്മീതെ വെച്ചു നാല് തൊട്ടിയിൽ വെള്ളം നിറച്ച് ഹോമയാഗത്തിന്മേലും വിറകിന്മേലും ഒഴിപ്പീനെന്ന് പറഞ്ഞു രണ്ടാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്നവൻ പറഞ്ഞു അവർ രണ്ടാം പ്രാവശ്യവും ചെയ്തു അതിന്റെ ശേഷം മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവീൻ എന്നവൻ പറഞ്ഞു അവർ മൂന്നാം പ്രാവശ്യവും ചെയ്തു വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ചു ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്നു അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രയേലിന്റെയും ദൈവമായ യഹോവേ ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ യഹോവേ എനിക്ക് ഉത്തരമരലേണമേ നീ ദൈവം തന്നെ യഹോവേ നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനമറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളേണമേ എന്ന് പറഞ്ഞു ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകൂ വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു ഏലിയാവ് അവരോട് ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ അവരിൽ ഒരുത്തനും ചാടിപ്പോകരുത് എന്ന് പറഞ്ഞു അവർ അവരെ പിടിച്ചു ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്ന് അവിടെ വെച്ച് വെട്ടിക്കൊന്നുകളഞ്ഞു പിന്നെ ഏലിയാവ് ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി ഏലിയാവോ കാർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അതിനവൻ പിന്നെയും ഏഴു പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു ഏഴാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു അതിനവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്ക എന്നു പറഞ്ഞു ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു ആഹാബ് രഥം കയറി ഇസ്രയേലിലേക്ക് പോയി എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു അവൻ മുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി